പദപാഠം സവിത പശ്ചാത്താൽ സവിത പുരസ്താൽ സവിത ഉത്തരാത്താൽ സവിത അധരാത്താൽ സവിത നുവതു സർവതാതിം സവിത നഃ ദീർഘം ആയു സവിത പശ്ചാത്താൽ സവിത പുരസ്താൽ സവിത ഉത്തരാത്താൽ സവിത അധരാത്താൽ സവിത നഃ സുവതു സർവതാതിം സവിത നഃ രാസതാം ദീർഘം ആയു സവിത പശ്ചാത്താൽ സവിത പുരസ്താൽ സവിത ഉത്തരാത്താൽ സവിത അധരാത്താൽ സവിത നഃ സുവതു സർവതാതിം സവിത നഃ രാസതാം ദീർഘം ആയു